സൂക്തം രണ്ട് അഹം രുദ്രേഭിർ വസുഭിശ്ചരാമി അഹമാദിത്യൈരുത വിശ്വദേവൈ അഹം മിത്രാവരുണോഭാബിഭർമ്മി അഹമിന്ദ്രാഗ്നീ അഹമശ്വിനോഭാ അഹം സോമമാഹനസം ബിഭർമ്മി അഹം ത്വഷ്ടാരമുതപൂഷണം ഭഗം അഹം ദധാമി ദ്രവിണം ഹവിഷ്മതേ സുപ്രാവ്യേയജമാനായ സുന്വതേ അഹം രാഷ്ട്രീ സംഗമനീ വസൂനാം चिकीदुषी प्रथमायज्ञानां तां मा देवाव्यदधुः ഭൂര്യാവേശയന്തീം മയാസോ അന്നമത്തിയോ വിപശ്യതി യഃ പ്രാണിതിയ ഈം ശൃണോത്യുക്ത अमन्दवोमान्द उपक्षियन्ति श्रुधिश्रुतश्रद्धिवन्दे वदामि अहमेव स्वयमिदं वदामि युष्टं देवेभिरुदमानुषेभिः യം തന്തമുഗ്രം കൃണോമി തം ബ്രഹ്മാണം തമൃഷിന്തം സുമേധാം അഹം രുദ്രായ ധനുരാതനോമി ബ്രഹ്മദ്വിഷേ ശരവേ ഹന്തവാ ഉ അഹഞ്ജനായ സമതം കൃണോമി അഹന്ത്യാവാ പൃഥിവീ ആവിവേശ അഹം സുവേ പിതരമസ്യ മൂർധൻ മമ യോനിരപ്സ്വ അന്തഃ സമുദ്രേ തതോ വിതിഷ്ഠേ ഭുവനാനുവിശ്വാ ഉദാമൂന്ധ്യാം വർഷ്മണോപസ്പൃശാമി അഹമേവ വാത ഇവ പ്രവാമി ആരഭമാണാ ഭുവനാനി വിശ്വാ പരോദിവ പരോദിവാ പര ഏനാ പൃഥിവ്യാ ഏതാവതീ മഹിന സംബഭൂവ രാമസ്താവൽ